ഭദ്രകാളിയുടെ ഇഷ്ടസൂക്തം ഓം കേശ്യാ അഗ്നിം കേശീ വിഷം കേശീ ബിഭർത്തിരോദസീ കേശീ വിശ്വം സ്വർദൃശേ കേശീതഞ്ജ്യോതിരുച്യത്തെ മുനയോ വാതരശനാ വിശങ്കാവസതേമല വാതസ്യാനുദ്രാജീയന്തി യദ്ദേവാസോ അവിക്ഷത ഉന്മതിതാമൗനേയേന വാത് ആതസ്ഥിമാവയം ശരീരേദസ്മാകയൂയം മർത്താസോ അഭിപശ്യഥ അന്തരിക്ഷേണ പതതി വിശ്വാരൂപാവചാകശൽ മുനിർദേവസ്യ ദേവസ്യ സൗകൃത്യായ സഖാഹിത വാദസ്യാശ്വോ വായോ സഖാ അഥോ ദേവേഷിതോ മുനി ഉഭൗ സമുദ്രാവാക്ഷേതി യശ്ച പൂർവ ഉദാപര അപ്സരസാംഗന്ധർപ്പാണാം മൃഗാണാഞ്ചരണേചരൻ കേശീകേതസ്യ വിദ്വാൻ സഖാസ്വാദുർമജിന്തമ വായുരസ്മാ ഉപാമന്ധൽ പിനഷ്ടിസ്മാ കുനന്നമ കേശീ വിഷസ്യ പാത്രേണ യദ്രുദ്രേണാബിബത്സഹ ഉദദേവാ അവഹിതം ദേവാ ഉന്നയഥാ പുന ഉദാഗശ്ചക്രുഷം ദേവാ ദേവാ ജീവയഥാ പുന ദ്വാവിമോ വാദൗ വാദ ആസിന്ധോരാപരാവത ദക്ഷന്തേ അന്യ ആവാതു പരാന്യോവാതുയദ്രവ ആവാതവാഹി ഭേഷജം വിവാതവാഹിയദ്രവ त्वं हि विश्वभेषज देवानान्दूत ईयसे आत्वागमं शन्दातिभिः अथो अरिष्टतातिभिः दक्षन्दे भद्रमाभारुषं परायक्ष्मं सुवामिते त्रायन्दामिह देवा त्रायतां मरुदाङ्गण त्रायन्दां विश्वाभूतानि യഥായമരപാ അസൽ ആപ ഇദ്വാ ഉഭേഷജീ ആപോ അമീവ ചാതനീ ആപ സർപ്പസ്യ ഭേഷജീ താസ്തേ കൃണ്വന്തു ഭേഷജം ഹസ്താഭ്യാം ദശശാഖാഭ്യാം ജിഹ്വാച പുരോഗവീ അനാമയിത്നുഭ്യാന്വാ താഭ്യാന്തോപസ്പൃശാമസി വിരാമസ്താവൽ